സത്യേന ബ്രഹ്മചര്യേണ സർവദാശ്രവണം മതം അശക്യത്വാത് കലവു ബോധ്യോ വിശേഷോത്ര ശുകാജ്ഞയാ സർവദാ ശ്രീമദ് ഭാഗവതസ്യ ശ്രവണം മതം കഥം സത്യേന ബ്രഹ്മചര്യേണ സത്യബ്രഹ്മചര്യയോ സത്യബ്രഹ്മചര്യാഭ്യാം സഹ സർവദാ ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവതകഥാശ്രവണം മതം കിന്തു തസ്യ അശക്യത്വാത് कलौ सुकाज्ञया कश्चित् विशेषः तत्र बोध्यः सुकेन श्रीशुकेन तत्र कश्चित् विशेषः कल्पितः भवति स कथमिति चेत् उच्यते अनन्तरे श्लोके